സമാരാധ്യരായ ഇരുപത്താറാമത്തെ ഭാഗവത സത്ര നിർവഹണ സമിതി അംഗങ്ങൾക്കും ആരാധ്യരായ ശ്രോതാക്കൾക്കും ഈ മഹായജ്ഞത്തിൽ ധനവും മനവും ധനവും അതേപോലെ സമയവും ഊർജവും സമർപ്പിച്ച് നിരന്തരം പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മയോഗികൾക്കും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഭാഗവത സത്രങ്ങളിലൂടെ നിരന്തരം ഭാരതീയ പൈതൃകത്തെ ലോകസമക്ഷം സമർപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാത്മാക്കൾക്കും ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം ഭാരതീയ ചിന്താധാരകളുടെ വലിയൊരു ഭാഗമായ ശ്രീ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഏകദേശം ഒരു മണിക്കൂർ സമയം എന്നോട് സംസാരിക്കാനായിട്ട് ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സമർപ്പിക്കാൻ ഒരു പക്ഷെ എനിക്ക് സാധിച്ചു എന്ന് വരില്ല എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള നിങ്ങൾ ഭാഗവത സത്രങ്ങളിലും ഭാഗവത സപ്താഹങ്ങളിലും പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിലുണ്ടായ മാറ്റം എന്താണ് എന്ന് ഒന്ന് വിലയിരുത്തുന്നത് ഇന്നും നല്ലതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും നമ്മളുടെ ശരീരത്തിൽ തോന്നുന്ന ആ സുഖം എന്താണ് എന്നുള്ളതും നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിനും ചിന്തയ്ക്കും ബുദ്ധിക്കും യുക്തിക്കും എല്ലാം വിശകലനം ചെയ്യാൻ ആവശ്യമായ ഒരു സന്ദേശം ഭാഗവതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സ് എങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം നമ്മളുടെ മനസ്സ് എങ്ങനെയായി തീർന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും ഓരോ ഭാഗവത സത്രത്തിൻ്റെയും ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ നന്മകൾ വിലയിരുത്താൻ ഏറ്റവും നല്ല പന്താവ് എന്ന് എനിക്ക് തോന്നുന്നു ധാരാളം ഭാഗവത സപ്താഹങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി പലപ്പോഴും ഭാഗവതം എന്താണെന്നും വേദം എന്താണെന്നും ഇതിഹാസം എന്താണെന്നും നമ്മളുടെ പൈതൃകത്തിൽ ഈ പുരാണങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും നമുക്ക് പലർക്കും അറിഞ്ഞൂടാ ഒരു പക്ഷേ ഭാഗവതം വായിക്കുന്നവർക്കും ഭാഗവത സപ്താഹം സംഘടിപ്പിക്കുന്നവർക്കും തന്നെ ഇതിൻ്റെ വിശദീകരണമായ രീതിയിൽ നമുക്കൊരു സമർപ്പണം സാധ്യമല്ലെങ്കിലും ഒരു സംക്ഷിപ്തമായ രൂപത്തിലെങ്കിലും അത് അവർക്ക് അറിയാമോ എന്ന് സ്വയം പരിശോധിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു ഏതായാലും അങ്ങനെയുള്ള വിമർശനാത്മകമായ ഒരു പന്ഥാവിലേക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കടക്കാതെ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം പറയുന്നതിന് മുമ്പ് ഭാരതീയ പൈതൃകത്തിൻ്റെ മൂന്ന് മാർഗങ്ങൾ വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മളെല്ലാവരും അറിയണം ഭാരതത്തിന് സാധാരണക്കാർക്ക് പ്രാപ്യമായ മൂന്ന് പന്താവുകളാണ് ഉള്ളത് എന്ന് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ജീവിതത്തിൽ പകർത്താനുള്ള മൂന്ന് പന്താവുകളാണ് ഭാരതീയര് ഋഷിവര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൊന്നാമത്തെ പന്താവ് വേദത്തിൻ്റെ പന്താവാണ് രണ്ടാമത്തേത് ഇതിഹാസത്തിൻ്റെ പന്താവാണ് മൂന്നാമത്തേത് പുരാണത്തിൻ്റെ പന്താവാണ് ഇത് ഓർഡർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഒരു കുഴപ്പമില്ല എങ്കിലും ഓർമ്മിക്കുക വേദത്തിൻ്റെ പന്താവുകൾ എന്ന് പറയുമ്പോൾ ഋഗ്വേദത്തിൻ്റെ ഇരുപത്തഞ്ച് ശാഖകളും റിസൻഷൻസ് യജുർവേദത്തിൻ്റെ നൂറിൽ പരം ശാഖകളും സാമവേദത്തിൻ്റെ ആയിരത്തിൽ പരം ശാഖകളും അഥർവവേദത്തിൻ്റെ അൻപതോളം ശാഖകളും ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ പതിനെട്ടെണ്ണവും ആരണ്യകങ്ങൾ പതിനൊന്നെണ്ണവും പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ നൂറ്റിയെട്ടെണ്ണവും ഇങ്ങനെ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത് ഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് വൈദിക സന്ദേശങ്ങളാണ് ആ വൈദിക സന്ദേശങ്ങളിൽ കാര്യമായ കഥകളില്ല കാര്യമായിട്ടുള്ള ഗുണദോഷ വിവരണങ്ങളില്ല പാപവും പുണ്യവും കാര്യമായിട്ട് വിവരിച്ചിട്ടില്ല അവിടെ സ്വർഗവും നരകവും വളരെ വ്യക്തമായ കാര്യമായി വേദങ്ങളിൽ കാണാൻ സാധ്യമല്ല ചിലപ്പോൾ ഉപനിഷത്തുക്കളിൽ കണ്ടുവന്നു വരാം അതുകൊണ്ട് വൈദ്യ വേദത്തിന്റെ പന്താവ് ജാതിക്കും മതത്തിനും ഇഷത്തിനും പ്രായത്തിനും വർഗ വർണ്ണ വ്യത്യാസത്തിനും ഏത് തരത്തിലുള്ള വിശ്വ ഈശ്വര വിശ്വാസത്തിനോ നിരീശ്വരവാദത്തിനോ യുക്തിവാദത്തിനോ പുരോഗമനവാദത്തിനോ അംഗീകരിക്കാവുന്ന ശാശ്വത നന്മകളുടെ സന്ദേശങ്ങൾ മാത്രം നൽകുന്ന വേദവരികളാണ് വൈദിക സന്ദേശത്തിന്റെ പന്താവുകളം ആ വേദത്തെക്കുറിച്ച് അല്പം പോലും അറിയാതെ അതിവികൃതമായ രീതിയിൽ യുക്തിവാദികളും പുരോഗമനവാദികളും രാഷ്ട്രീയക്കാരും വേദത്തെ സവർണരുടെ സന്ദേശമാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും നിഷേധിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ദുഃഖം തോന്നാറുള്ളത് ഈശ്വര കേരളത്തിൽ മാത്രമാണല്ലോ ഒന്നും അറിയാത്തവനും ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ജയിക്കുന്നത് എന്ന് തോന്നാറുണ്ട് അതാണ് വേദത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കേരളീയരുടെ അവസ്ഥ അത് ബുദ്ധിജീവികളായാലും യുക്തിവാദികളായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും വേദത്തെക്കുറിച്ചുള്ള അറിവ് ഒരേപോലെയാണ് വേദ പണ്ഡിതന്മാർക്കും വേദം കേൾക്കാത്തവർക്കും വേദത്തെക്കുറിച്ചുള്ള അറിവ് പോലും ഏതാണ്ട് ഇതേപോലെയാണ് എന്ന് തോന്നാറുണ്ട് ആ വേദത്തിന്റെ സന്ദേശമാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ള സഹനാവതു സഹനൗ ഗുണത്തു ആ വേദത്തിന്റെ സന്ദേശമാണ് ഭദ്രം കർണേബി ശൃണുയാമദേവ എന്ന വരിയിലൂടെ ആരംഭിക്കുന്നത് ആ വേദത്തിന്റെ സന്ദേശമാണ് അസതോമ സദ്ഗമയ എന്ന് പറയുന്നത് അതേ വേദത്തിന്റെ സന്ദേശമാണ് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷുശ്രോത്ര ബലം ഇന്ദ്രിയാണ് ച സർവാണി അത് വേദത്തിന്റെ സന്ദേശമാണ് ഇവിടെയെല്ലാം മനുഷ്യന്റെ സമഗ്രമായ മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം മാനവരാശി മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം മാനവരാശിയുടെ ശാശ്വതമായ നന്മയ്ക്ക് ഉതകുന്ന സന്ദേശങ്ങൾ മാത്രം നൽകിയിട്ടുള്ള ഗ്രന്ഥ പരമ്പരകളാണ് വേദങ്ങൾ അതിനകത്ത് ഉള്ള സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതാണ് വൈദിക പന്താവ് ഭാരതീയ പൈതൃകത്തിലെ വൈദിക പന്താവ് അതാണ് രണ്ടാമത്തേത് ഇതിഹാസത്തിന്റെ ബന്ധാവാണ് അവിടെ ഈശ്വരനെ തന്നെ മനുഷ്യനാക്കി താഴ്ത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവതാരമാക്കിയിട്ട് അവ എന്ന വാക്കിന്റെ അർത്ഥം താഴ്ത്തേക്ക് താരം എന്ന വാക്കിന്റെ അർത്ഥം ജ്യോതിസ്വരൂപം നമ്മൾ ഇന്ന് കളിയാക്കിക്കൊണ്ട് ഇവിടുത്തെ യുക്തിവാദികളും ബുദ്ധിജീവികളും കുറെ പള്ളിയിലെ അച്ഛന്മാരും രാഷ്ട്രീയക്കാരും പറയുന്ന ആൾദൈവങ്ങളുണ്ടല്ലോ ഒരുപക്ഷെ അവരും അവതാരങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കിഷ്ടപ്പെടുന്നു ആർക്കിഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മനുഷ്യന്റെ ദുഃഖവും വേദനയും അരക്ഷിത ബോധവും കോംപ്ലക്സുകളും മാറ്റാൻ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ചെലവഴിക്കാനില്ല അവര് ഈ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ഈശ്വരനെ അന്വേഷിച്ചു പോകുന്ന ഒരു വലിയ മതത്തിൻ്റെ അന്ധമായ പന്താവിൽ നിന്ന് അല്പം മാറി ജീവനോടെ ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുന്ന അവരെയും ഗോപാലകൃഷ്ണൻ പറയാൻ ആഗ്രഹിക്കുന്നു അവരും അവതാരങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാഗവത സത്രം നിർവഹിക്കുന്നവര് അവരുടെ കയ്യും മനസ്സും പ്രവൃത്തിയും വാക്കും ശുദ്ധമാണെങ്കിൽ അവരും അവതാരങ്ങൾ തന്നെയാണ് കാരണം ഈ ഒരു വലിയ യജ്ഞം ഏറ്റെടുക്കാനായി ജനിച്ചവർ എന്ന് പറയുന്ന അവതാരങ്ങളാണ് ഈ ഈശ്വരനെ തന്നെ അവതാരങ്ങളായി ശ്രീരാമനും ശ്രീകൃഷ്ണനുമായി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ പോലെയുള്ള പച്ച മനുഷ്യര് പച്ച എന്ന നിറം പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മലപ്പുറമായിരിക്കും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമ്മളെ പോലെയുള്ള പച്ച ശുദ്ധ മനുഷ്യര് ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും അത് മനുഷ്യനായി ജനിച്ചവർക്ക് എല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രീരാമനെ ഇരുപത്തിനാലായിരം ശ്ലോകത്തിലൂടെ വാൽമീകി എന്ന രത്നാകരൻ തപസ്സിലൂടെ സിദ്ധി നേടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വാൽമീകി രാമായണം എന്ന ഈ ആദികാവ്യം ഇതിഹാസം ഒരു മനുഷ്യൻ എങ്ങനെയാണ് അച്ഛനോടും അമ്മയോടും ഭാര്യയോടും അനിയനോടും അനുജത്തിയോടും പ്രജകളോടും സുഹൃത്തുക്കളോടും ശത്രുവിനോടും ശത്രുവിൻ്റെ ബന്ധുക്കളോടും മറ്റുള്ളവരോടും എങ്ങനെ പെരുമാറണമെന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ശ്രീരാമൻ നമുക്ക് നമുക്ക് കാണിച്ചു തന്നു അതാണ് ഇതിഹാസത്തിൻ്റെ രാമായണ ബന്ധാവ് അതേപോലെ മഹാഭാരത ബന്ധാവുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായ മഹാഭാരതത്തിലൂടെ ജ്യേഷ്ഠാനുജന്മാരുടെ പുത്രന്മാര് അവര് ചിന്തിച്ചതെന്ത് പറഞ്ഞതെന്ത് പ്രവർത്തിച്ചതെന്ത് എന്നുള്ളതിനെക്കുറിച്ച് ദേശവും കാലവും അനുസരിച്ച് വിവരിച്ചു തന്ന അപ്ലൈഡ് ധർമ്മശാസ്ത്ര നമുക്ക് മഹാഭാരതത്തിൽ കാണാനും കേൾക്കാനും സാധിക്കും രണ്ടിലും രാമായണത്തിൽ ആ ഗ്രന്ഥം രചിച്ച വാൽമീകി ആ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിരുന്നു വാൽമീകിയുടെ ആശ്രമത്തിലാണ് ശ്രീരാമൻ്റെ പുത്രന്മാർക്ക് ജന്മം ലഭിച്ചത് എന്നോർക്കുക വ്യാസന്റെ പൗത്രന്മാർ തമ്മിലുള്ള വഴക്കാണ് മഹാഭാരത യുദ്ധമായി മാറിയത് എന്നും ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ രണ്ട് ഗ്രന്ഥങ്ങളുടെയും രചയിതാക്കൾ അവര് തന്നെയായിരുന്നു ഗ്രന്ഥത്തിന്റെ ഭാഗമായി ജീവിച്ചവരാണ് അതാണ് ഇതിഹാസത്തിൻ്റെ പന്താവ് അത്യുജ്വലമായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വികാരത്തോടെയും വിചാരത്തോടെയും സുഖത്തോടെയും സംതൃപ്തിയോടെയും അതുപോലെ ചാരിതാർത്ഥ്യത്തോടെയും ഭക്തിയോടെയും സ്നേഹത്തോടെയും എങ്ങനെയാണ് ജീവിക്കരുതെന്നും വാശിയും പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവും പ്രതികാരവും ദേഷ്യവും ഇല്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് കാണിച്ചു തരുന്നു ശ്രീരാമനിലൂടെ ശ്രീകൃഷ്ണനിലൂടെ രണ്ട് ഇതിഹാസത്തെ രചിച്ച പൂർവ്വ പിതാമഹന്മാര് അതേ ഗ്രന്ഥത്തില് ബുദ്ധിക്കും യുക്തിക്കും ദേശത്തിനും കാലത്തിനുമനുസരിച്ച് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ നമുക്ക് പെർമിഷൻ തന്നതുകൊണ്ടാണ് രാമായണം വാൽമീകി രചിച്ച രാമായണം മാത്രമാകാതെ കമ്പറുടെ രാമായണമുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണമുണ്ട് മല്ല രാമായണമുണ്ട് ഭാരതത്തിൽ തന്നെ ആയിരക്കണക്കിന് രാമായണങ്ങളുണ്ട് മഹാഭാരതം ആയിരക്കണക്കിന് പേജുകളുടെ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടുണ്ട് അതിന് കാരണം ശാശ്വതമായ സത്യങ്ങൾ പഠിപ്പിക്കാൻ ഏത് അനുഭവങ്ങളും കൂട്ടിച്ചേർക്കാൻ ഏത് കഥകളും കൂട്ടിച്ചേർക്കാൻ ഏത് വിവരണങ്ങളും കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അത് കളയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇതിഹാസങ്ങളിൽ മാറ്റം വരുത്താൻ അനുവാദം നൽകിയത് വേദങ്ങളിൽ മാറ്റം വരുത്താൻ അനുവാദം നൽകിയില്ല അതുകൊണ്ട് വേദങ്ങൾ വലുതായി പുതിയ പുതിയ ശാഖകൾ ഉണ്ടായാലും ഒരേ വേദത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാൽ ഇതിഹാസത്തിന്റെ പന്താവ് ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ അതിനകത്ത് കഥകളുണ്ട് ഉപദേശങ്ങളുണ്ട് നന്മ തിന്മകൾ ചെയ്താലുള്ള ഗുണമെന്ത് ദോഷമെന്ത് അത് വിവരിച്ചിട്ടുണ്ട് അത് ഒരു നാരായ വേര് എന്ന് വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് മാതിരി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് കഥാപാത്രത്തിലൂടെയോ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വേണ്ടത് എടുത്തുകൊള്ളുക വേണ്ടാത്തത് തിരസ്കരിക്കുക എന്നവർ പറഞ്ഞു ദ്രോണാചാര്യര് ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചതിന് വ്യക്തമായ ന്യായീകരണമുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളത് ദ്രോണാചാര്യരെ പോലെ ചെയ്യാതിരിക്കാനാണ് സ്വാതന്ത്ര്യം കർണന് കർണന്റെ രഥചക്രം ചെളിയിൽ പൂണ്ടപ്പോൾ അസ്ത്രമെയ്തത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക അവിടെ സ്വാതന്ത്ര്യമുണ്ട് ശ്രീരാമൻ ബാലിക്ക് ലഭിച്ച വരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരെ നിന്ന് യുദ്ധം ചെയ്യാതെ മരത്തിന്റെ മറവിൽ നിന്ന് യുദ്ധം ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ജീവിതത്തിൽ പകർത്താതിരിക്കുക അല്ലാത്ത ശ്രീരാമൻ ഉപദേശിച്ചതും കാണിച്ചു തന്നതുമായ എല്ലാ നന്മകളും പകർത്താം അപ്പൊ ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ ഇപ്രകാരം അവിടെ സംഭവിച്ചു ആ സംഭവിച്ചത് അതേപോലെ എഴുതിയിരിക്കുക അതിൽ വാൽമീകി വാൽമീകിയുടെ അഭിപ്രായം എഴുതിയിട്ടില്ല സംഭവിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് വാൽമീകി എഴുതിയിട്ടില്ല സംഭവിച്ചത് ഇതാണെന്ന് എഴുതിയിട്ടുണ്ട് വേദവ്യാസനും എഴുതിയിട്ടില്ല വേദവ്യാസൻ പാണ്ഡവരുടെ പക്ഷത്തോ കൗരവരുടെ പക്ഷത്തോ ശ്രീകൃഷ്ണന്റെ പക്ഷത്തോ ധൃതരാഷ്ട്രരുടെ പക്ഷത്തോ ഭീഷ്മരുടെ പക്ഷത്തോ നിന്നുകൊണ്ട് വിവരിച്ചിട്ടില്ല വേദവ്യാസൻ മറിച്ച് സംഭവിച്ചതെന്തോ അതിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് വിവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ഇതിഹാസം എന്ന പേരുണ്ടായത് സംസ്കൃതത്തിലും ഹിന്ദിയിലും ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ചരിതം ചരിത്രം എന്നാണ് അപ്പൊ സംഭവിച്ചത് എന്താണോ അത് യുക്തി അനുസരിച്ച് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും അനുസരിച്ച് ചെയ്യാം മഹാത്മാഗാന്ധി ദണ്ഡി കടൽ തീരത്ത് ചെന്ന് കടൽ വെള്ളം എടുത്ത് ചൂടാക്കി ഉപ്പുണ്ടാക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹം അത് മഹാത്മാഗാന്ധി ചെയ്തതുകൊണ്ട് ഈ രണ്ടായിരത്തി എട്ടില് നമ്മൾ ഇവിടെ ജീവിക്കുന്ന വേളയിൽ നമ്മളും മഹാത്മാഗാന്ധി ചെയ്ത മാതിരി ഒരു പാത്രവും എടുത്ത് കടൽ തീരത്ത് ചെന്ന് കടൽ എടുത്ത് ചൂടാക്കി ഉപ്പുണ്ടാക്കി സാമ്പാറിന് ഉപ്പിടണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇപ്പം തീരുമാനിക്കുകയാണെങ്കിൽ ശുദ്ധബദ്ധാണത് അന്നത് ആവശ്യമായിരുന്നു അന്നത് ശരിയായിരുന്നു അന്ന് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു ഇതിഹാസത്തിനും അതേപോലെയുള്ള ആൻസറാണ് പറയാനുള്ളത് അന്ന് ആ സ്ഥലവും കാലവും വ്യക്തിയും സന്ദർഭവും അനുസരിച്ച് സംഭവിച്ചതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ വാൽമീകിയും വേദവ്യാസനും ഇതിഹാസങ്ങളിലൂടെ എഴുതി നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചു ഇന്ന് അതിൽ പ്രായോഗികമായതെല്ലാം സ്വീകരിക്കുക പ്രായോഗികമല്ലാത്തത് എന്ന് തോന്നുന്നത് തിരസ്കരിക്കുക അതാണ് ഇതിഹാസത്തിൻ്റെ മാർഗം എനിക്ക് ആവശ്യമുള്ള ചിലത് മാത്രം എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സ്വീകരിക്കാനും ഈ ഇതിഹാസം പറഞ്ഞിട്ടില്ല ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് എനിക്ക് നോൺ വെജിറ്റേറിയൻ കഴിച്ചൂടെ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അങ്ങനെയാണെങ്കിൽ മറുപടി മറ്റൊന്നാണ് ശ്രീരാമൻ മറ്റു പലതും ചെയ്തിട്ടുണ്ട് അതും കൂടി ചെയ്താൽ ഇത് ചെയ്തോളാം മറ്റൊരു മറുപടി കൂടി ഇതിനുണ്ട് ഈ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാലേ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിലും കഴിച്ചൂടെ അല്ലെങ്കിൽ കഴിക്കാതിരുന്നൂടെ ഒരവതാരമായ രാമനോ അല്ലെങ്കിൽ കൃഷ്ണനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ സ്വാർത്ഥ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ആ വീക്ഷണവും അനു അനുചിത്യം തോന്നുന്നതല്ല അനവസരമാണ് മഹാഭാരത പ്രകാരം ജീവിക്കണമെന്നും രാമായണ പ്രകാരം ജീവിക്കണമെന്നും ആരും ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഓർമ്മിക്ക ഇതിഹാസത്തിന്റെ പന്താവ് അതിൽ കഥകളുണ്ട് നന്മ തിന്മകൾ ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന അനുഭവത്തിന്റെ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് ഏത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ശ്രോതാക്കൾക്കും വായനക്കാർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട് അവിടെ പാപവും പുണ്യവും എന്ന ചിന്താധാരയേക്കാൾ കൂടുതൽ അവിടെ ഉള്ളത് നന്മ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും തിന്മ ചെയ്താൽ അതിൻ്റെ പരിണതഫലം എന്താവുമെന്നും അനുഭവത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ്റെ രൂപത്തിൽ ഇതിഹാസത്തിൽ വിവരിച്ചിരിക്കുന്നു അതാണ് നമുക്ക് കാണാൻ സാധിക്കുക സീതയുടെ ജീവിതം അർജുനന്റെ ജീവിതം ധർമ്മപുത്രരുടെ ജീവിതം ലക്ഷ്മണന്റെ ജീവിതം വശിഷ്ഠന്റെ ജീവിതം വേദവ്യാസന്റെ ജീവിതം പാഞ്ചാലിയുടെ ജീവിതം കുന്തിയുടെ ഗാന്ധാരിയുടെ വിതുരന്റെ ഭീഷ്മന്റെ ദ്രോണന്റെ ധൃതരാഷ്ട്രരുടെ ഇപ്പുറത്തെ ഭരതന്റെ ശത്രുഘ്നന്റെ രാവണന്റെ വിഭീഷണന്റെ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ പറയുകയാണ് രണ്ട് ഇതിഹാസത്തെയും കൂട്ടിച്ചേർത്ത് ഞാൻ നിങ്ങളോട് പറയാം അവർക്കെല്ലാം എന്തു സംഭവിച്ചു അതെന്തുകൊണ്ട് സംഭവിച്ചു അതെനിക്ക് സംഭവിക്കണമെങ്കിൽ എന്തു വേണം എനിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം അതിന് മാതൃകയായിട്ട് നമ്മളുടെ മുമ്പിൽ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും നന്മ ചിന്തിക്കുന്നവരും തിന്മ ചിന്തിക്കുന്നവരുടെയും രൂപം വെച്ചിട്ടാണ് ഇതിഹാസം രചിച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ പന്താവ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഭാരതീയ പൈതൃകത്തിൻ്റെ മൂന്ന് പന്താവുകളിൽ ഒന്ന് വേദത്തിൻ്റെ പന്താവ് രണ്ട് ഇതിഹാസത്തിന്റെ പന്താവ് അത് ഞാൻ വിവരിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ പന്താവ് പുരാണത്തിന്റെ പന്താവ് എന്താണ് യഥാർത്ഥത്തിൽ പുരാണത്തിന്റെ പന്താവ് പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എന്തുകൊണ്ട് നമ്മളുടെ പൂർവീക ഋഷിവര്യന്മാർ രചിച്ചു വളരെ ലളിതമായ ഉത്തരമാണതുള്ളത് പുരാണ കഥകൾ എന്നാണ് അതിന് പറയാം ഇതിഹാസ സംഭവങ്ങൾ എന്നാ പറയാ ഇതിഹാസ സംഭവങ്ങൾക്കകത്ത് കഥാപാത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന കഥകളും അതിനകത്തുണ്ട് അതുകൊണ്ട് മഹാഭാരത കഥകൾ എന്ന് പറയുന്നതിലും തെറ്റില്ല കാരണം അതിനകത്ത് സംഭവങ്ങൾക്കിടയ്ക്ക് കഥകൾ ഉള്ളത് കൊണ്ട് രാമായണത്തിലും അഗസ്ത്യനും വിശ്വാമിത്രനും ഭരദ്വാജനും കാത്യായനും പറഞ്ഞു കൊടുക്കുന്ന കഥകളുമുണ്ട് അതിനകത്ത് അതുകൊണ്ട് രാമായണത്തിൽ കഥകളുമുണ്ട് നെടും തൂണായി നിൽക്കുന്ന സംഭവവുമുണ്ട് മഹാഭാരതത്തില് സംഭവ ബഹുലമായ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളുടെ നെടുന്തൂണായി നിൽക്കുന്ന ജീവിതാനുഭവങ്ങളോടൊപ്പം അവർക്ക് മറ്റുള്ളവർ ഉപദേശിച്ചു കൊടുക്കുന്ന കഥകളുമുണ്ട് പക്ഷേ രാണത്തിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഈ കഥകൾ അങ്ങ് വിവരിച്ചു കൊണ്ടുപോവാണ് അതിൽ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഉണ്ടായി എന്ന് വരാം ഇല്ല എന്ന് വരാം ചരിതത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായി എന്ന് വരാം ഇല്ല എന്ന് വരാം ഇവിടെ മുഴുവനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അത് ചെയ്താൽ എന്ത് സംഭവിക്കും ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കും മറ്റൊരർത്ഥത്തിൽ പുരാണം എന്ന് പറയുന്നത് ഏഴ് ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ലഘുവരിയിലൂടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു why what when where who whom how എന്ന ഏഴ് വാക്കുകളുണ്ട് ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ആ ഏഴ് ചോദ്യങ്ങളുടെ കഥാരൂപത്തിലുള്ള വിവരണമാണ് പുരാണങ്ങളെല്ലാം why should I do what should I do when should I do where should I do how should I do who am I to do whom should I do that അത് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഒരു പക്ഷേ ഈ ഒരു ചെറിയ ജന്മത്തിൽ നമുക്ക് സമയമുണ്ടായിന്ന് വരില്ല അപ്പം നമ്മൾ എന്താ ചെയ്യാം യഥാർത്ഥത്തിൽ കഥകളെ അനുഭവങ്ങളാക്കി മുമ്പിൽ അവതരിപ്പിക്കുക ഒരു സിനിമയിലും നാടകത്തിലും അവതരിപ്പിക്കുന്നത് പോലെ സിനിമയിലെ കഥാപാത്രങ്ങളായി നമ്മൾ തീരുന്നു നാടകത്തിലെ കഥാപാത്രങ്ങളായി നമ്മൾ തീരുന്നു അതിലെ ഡയലോഗുകളായിട്ട് ഈ പുരാണത്തിലെ കഥാപാത്രങ്ങൾ വരുന്നു ഓർമ്മിക്കുക പുരാണത്തിൽ നന്മ ചെയ്താലുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട് തിന്മ ചെയ്താലുള്ള ദോഷങ്ങൾ പറയുന്നുണ്ട് അവിടെ നരകവും സ്വർഗവുമുണ്ട് സത്ബലവും ദുഷ്ബലവുമുണ്ട് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും വിവരിക്കുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ഉണ്ടാകുന്ന മഹാനരകം വിവരിക്കുന്നുണ്ട് ചെയ്താലുള്ള ഗുണങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് അതിനകത്തുള്ളത് കഥകളാണ് അനുഭവങ്ങളാക്കി മാറ്റേണ്ട കഥകളാണ് പുരാണത്തിലുള്ളത് അങ്ങനെയുള്ള പുരാണങ്ങൾ വായിക്കുമ്പോൾ അതിശയോക്തികൾ ധാരാളമുണ്ട് ആ അതിശയോക്തികളെ സംഭവങ്ങളാണെന്ന് കഴിവതും ധരിക്കാതിരിക്കുക ആ അതിശയോക്തികളെയും വിവരണങ്ങളെയും നമ്മളുടെ മുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഓർമ്മ വയ്ക്കാനുള്ള സന്ദേശങ്ങളാക്കി മാറ്റുക ഇത് ചെയ്താൽ പുരാണം വായിക്കുമ്പോഴും പുരാണം കേൾക്കുമ്പോഴും പുരാണം വിശകലനം ചെയ്യുമ്പോഴും ഒരസാധാരണമായ ഊർജം നമുക്ക് ലഭിക്കുന്നു അതാണ് പുരാണത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് പൂർവീക ഋഷിവര്യന്മാർ പറഞ്ഞു പുരാണം കൊട്ടേഷനായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും ഉദ്ധരിക്കരുത് എന്ന് പുരാണമിത്യേവ ന സാധു സർവം നചാപി കാവ്യം നവമിത്യവദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുരാണം കഥകളാണ് കഥാരൂപത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വിവരിക്കുന്നു അതുകൊണ്ട് തന്നെ പുരാണങ്ങൾ വായിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരേണ്ട ആവശ്യമില്ല വികാര പ്രകടനത്തിന് പരിധിക്കപ്പുറം അർത്ഥവുമില്ല അത് അതൊരു തരത്തിൽ ആർട്ടിഫിഷ്യൽ ആകാതിരിക്കാൻ ശ്രമിക്കണം നല്ല നല്ല സന്ദേശങ്ങൾ വായിക്കുമ്പോൾ കഥകൾ വായിക്കുമ്പോൾ അവിടെ എന്തിനാ കരച്ചിൽ വരുന്നത് അവിടെ കരച്ചിൽ വരേണ്ടത് ആവശ്യമില്ല പരിധിക്കപ്പുറമുള്ള അന്ധമായ ഭക്തിയും ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നാറുണ്ട് ഭാഗവതം രോഗവും അത് വായിക്കുന്നത് കേൾക്കാൻ ആളില്ലാതെ അത് ആ സമയത്ത് പലതും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അവസാനം ഞാൻ ഭാഗവതത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് രോഗലക്ഷണവുമാണ് ഭാഗവതം ശ്രവിക്കുന്നത് രോഗവും അതുപോലെ ശ്രവിക്കാതെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പല രീതിയിലിരുന്ന് അന്ധമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്നത് രോഗലക്ഷണങ്ങളുമാകരുതാണ് മറ്റൊരർത്ഥത്തിൽ ആത്മീയത രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാകരുത് എന്താ കാരണം അങ്ങനെയുള്ള ആത്മീയത നമ്മളുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകില്ല അന്ധമായ ഒരു പ്രയാണത്തിനെ അത് ഉതകുള്ളൂ അങ്ങനെ നമ്മളുടെ പൂർവിക ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭാഗവതം വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി കാണാനാണ് ഭാഗവതം വിവരിച്ചത് പോസിറ്റീവുകളാക്കി കാണാനുള്ള വീക്ഷണം ഉണ്ടാക്കാനാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചത്ത പാമ്പിനെ സമീക മഹർഷിയുടെ കഴുത്തിലിട്ടു എന്ന നെഗറ്റീവിൽ നിന്നാണ് ആ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവതം വായന എന്ന സംഭവവും ഭാഗവതം എന്ന ഗ്രന്ഥവും ഉണ്ടായത് എന്ന് ഓർമ്മിക്കുക കംസൻ എന്ന നെഗറ്റീവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ എന്ന പോസിറ്റീവ് ഉണ്ടായത് അതുപോലെ തന്നെ ഹിരണ്യകശിപു എന്ന നെഗറ്റീവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രഹ്ലാദന്റെ മഹത്വം രോഗം അറിഞ്ഞത് അതുപോലെ സിദ്ധനായിട്ടുള്ള ദുർവാസാവു മഹർഷിക്ക് ഏൽക്കേണ്ടി വന്ന ദുരിതം അറിഞ്ഞത് യഥാർത്ഥത്തിൽ ആംബരീഷന്റെ അംബരീഷന്റെ ഏകാദശി വ്രതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അജാമിളന്റെ കഥയിൽ നിന്നാണ് അജാമിളന്റെ നെഗറ്റീവിൽ നിന്നാണ് നാമമഹത്വം നമ്മൾ അറിയുന്നത് ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധത്തിൽ നോക്കിയാലും മഹാഭാരതത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകത്തിലൂടെ നോക്കിയാലും രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകത്തിലൂടെ നിങ്ങൾ നോക്കിയാലും അറിയാൻ സാധിക്കും ഓരോ പോസിറ്റീവും ഉണ്ടായത് നെഗറ്റീവിൽ നിന്നാണ് നെഗറ്റീവ് ഇല്ലാതെ ഇതിഹാസത്തിലും പുരാണത്തിലും പോസിറ്റീവ് ഉണ്ടായിട്ടില്ല അപ്പൊ അറിയാനുള്ളത് ഭക്തി അന്തമാകാതെ ജീവിത ദൗത്യത്തിൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ നന്മകളിലേക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ എടുക്കാൻ പുരാണങ്ങൾ പറയുന്നു ഇനി ഞാൻ ഭാഗവതത്തിലേക്ക് അല്പം കൂടി ഗഹനമായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്